പാദപാഠം അപ്പസുമേ സോമോ അബ്രവീൽ അന്തർവിശ്വാനി ഭേഷജാ അഗ്നിഞ്ച വിശ്വശംഭുവം അപ്പസുമേ സോമോ അബ്രവീൽ അന്തർവിശ്വാനി ഭേഷജാ അഗ്നിഞ്ച വിശ്വശംഭുവം അപ്പസുമേ സോമോ അബ്രവീൽ अन्तर्विश्वानि भेषजा अग्निं च विश्वशम्भुवम्